ഓം രുദ്രസൂക്തം കദ്രുദ്രായ കദ്രുദ്രായ പ്രചേതസേ മേഢുഷ്ടമായ തഭ്യസേ വോചേമ ശന്തമം ഹൃദേ യഥാനോ അതിഥി കരൽ പശ്വേ നൃഭ്യോ യഥാഗവേ यथा तोकाय रुद्रियं यथा नो मित्रो वरुण यथा रुद्रश्चिकेतति यथा विश्वे सजोषस गाथपतिं मेधपतिं रुद्रञ्जलाशभेषजम् തച്ഛയോസ്സും നമീമഹേ യുക്ര ഇവ സൂര്യ ഹിരണ്യമിവ രോചത്തെ ശ്രേഷ്ഠോ ദേവാനാം വസു ശന്ന കരത്യർപ്പതേ സുഖം മേഷായ മേഷ്യേ നൃഭ്യോ നാരിഭ്യോ ഗവേ അസ്മേ സോമശ്രിയം അധിനിധേഹി ശതസ്യ നൃണാം महिश्रवस्तु विनृम्णं मानसोमपरिबाध मारातयो जुहुरन्द ആന ഇന്ദോ വാജേ ഭജ യാസ്തേ പ്രജാ അമൃതസ്യ പരസ്മിൻധാവന്നൃതസ്യ മൂർധാനാഭാ സോമവേന ആഭൂഷന്തീ സോമവേദ യാസ്തേ പ്രജാ അമൃതസ്യ പരസ്മിന്ധാമനൃതസ്യ മൂർധാനാഭാസോമവേന ആഭൂഷന്തീ സോമവേദ രാമസ്ഥാവൽ